ഒരു യുക്തിവാദി നിങ്ങൾ ധാരാളം പേരെ കേട്ടിട്ടുണ്ടാവും ആരാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി എന്ന് പറയുന്നത് വളരെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് ഏത് പ്രതിഭാസത്തെയും വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെയാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി എന്ന് പറയുക അയാൾക്ക് യുക്തി ഉണ്ടാവണം അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് മാനസികമായതോ ശാരീരികമായതോ കുടുംബത്തിൻ്റെ നന്മ ഈ ലക്ഷ്യമാക്കിയിട്ടുള്ളതോ സാമൂഹിക ബന്ധത്തിനെ ആധാരമാക്കിയിട്ടുള്ളതോ സാംസ്കാരിക മൂല്യങ്ങൾക്ക് കാരണമാകുന്നതോ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും അനുയോജ്യമായതോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവയ്ക്ക് അവയുടെ പ്രാധാന്യം വിശകലനം ചെയ്ത് വിലയിരുത്തി പറയാൻ സാധിക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് യുക്തിവാദി പക്ഷേ കേരളത്തിൽ യുക്തിവാദി എന്ന വാക്ക് ഇന്ന് മിക്കവാറും അരോചകമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് ആ യുക്തിവാദികളുടെ കാറ്റഗറിയിൽ വിഭാഗത്തിൽ പെടുന്നവരും അതേപോലെയാണ് ചില കാര്യങ്ങളെ വിശകലനം ചെയ്യുക ലോകത്തിൽ ഒരിക്കലും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നത് യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നില്ല കഴിഞ്ഞ അൻപത് വർഷങ്ങളായിട്ട് അതിൻ്റെ മുമ്പ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഏതെല്ലാം ശാസ്ത്ര തത്വങ്ങൾ ശാസ്ത്ര സത്യങ്ങൾ അന്ന് നിലവിലിരുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രം മാനുഷികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നും അവിടെ ഈശ്വരനും ആത്മീയതയും മതവും ഒന്നും ആവശ്യമില്ലെന്നും തെളിയിക്കപ്പെട്ടത് പക്ഷേ ശാസ്ത്രം വളർന്നു എല്ലാ വിധത്തിലുള്ള അറിവുകളും വളർന്നു ആ ശാസ്ത്രത്തിന് പരിമിതിയുണ്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ആത്മീയതയും മറ്റെല്ലാ മത സന്ദേശങ്ങളും ബുദ്ധിയുടെയും യുക്തിയുടെയും മനഃശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ എന്ന സാമൂഹിക ജീവിക്ക് ആവശ്യമാണ് എന്ന് ശാസ്ത്രം വ്യക്തമായി തെളിയിക്കുന്നു ഇതെല്ലാമായിട്ടും മാറാത്തത് യുക്തിവാദി മാത്ര ശാസ്ത്രം മാറി മനഃശാസ്ത്രം മാറി സാമൂഹിക ശാസ്ത്രം മാറി ആത്മീയ ശാസ്ത്രം മാറി യുക്തിവാദവും മാറിയിട്ടുണ്ട് മാറാത്തത് പലപ്പോഴും യുക്തിവാദികളാണ് അവർ അന്നും ഇന്നും ഒരേ തട്ടിലിരുന്ന് പ്രത്യേക രീതിയിൽ ജീവിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഭാരതത്തിലെ ഏതെങ്കിലും ചിന്താധാരകൾ യുക്തിവാദത്തിനെതിരായിട്ട് നിന്നിട്ടുണ്ടോ എന്ന് നോക്കുക ആദ്യത്തെ ഭാരതത്തിലെ ചിന്താധാര എന്ന് പറയുന്നത് ശാസ്ത്രം പ്രമാണം സയൻറ്റിഫിക് ആസ്പെക്റ്റ് ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതാണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത് രണ്ടാമത്തെ സന്ദേശം ആപ്തവാക്യം പ്രമാണം നല്ല അറിവുള്ളവർ പറയുന്ന വരികൾ പ്രമാണമായിട്ട് എടുക്കാവുന്ന രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തേത് പ്രത്യക്ഷം പ്രമാണം സീയിങ് ഈസ് ബിലീവിങ് കൺമുമ്പിൽ കാണുന്നത് വിശ്വസിക്കാനാകുന്നതാണെങ്കിൽ അത് യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാവുന്നതാണ് നാലാമത്തേത് അനുമാനം പ്രമാണം ഊഹിച്ചെടുത്ത് വിലയിരുത്തിയിട്ട് അതിനെ നമുക്ക് ജീവിതത്തിലേക്ക് ന്യായീകരിക്കാവുന്നതാണ് എന്ന് തോന്നുന്നത് അതും യുക്തിവാദത്തിൻ്റെ ഭാഗമാണ് ഭാരതത്തിൽ വേദമോ ഭഗവത്ഗീതയോ ഈശ്വര സങ്കല്പമോ ധർമ്മശാസ്ത്രമോ ഉപവേദങ്ങളോ ദർശനങ്ങളോ ഒന്നുപോലും അത്യന്താധുനിക യുക്തിവാദത്തിൻ്റെ നിർവചനത്തിൽ പെടാത്തതായിട്ടില്ല നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ കാണുന്ന യുക്തിവാദികളുടെ വീക്ഷണം മാത്രം ഭാരതത്തിലുണ്ടായിരുന്നില്ല കാരണം അതൊരു വീക്ഷണമേ ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ചിലപ്പോൾ ഭസ്മം അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തു കൊടുക്കാനും അതല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നതിനെ എതിർക്കാനും ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കാത്ത ചോദ്യത്തിന് ഇല്ല എന്ന് ഉത്തരം നൽകാനും അങ്ങനെയുള്ള കുറേ വിക്രിയകളെല്ലാമായിട്ട് നടക്കുന്ന വാദത്തിന് യുക്തിവാദം എന്നല്ല പറയാം അതാണ് യഥാർത്ഥത്തിൽ യുക്തിയില്ലാത്ത വാദം കേരളത്തിൽ യുക്തിവാദം തന്നെ രാഷ്ട്രീയവുമായി കലർന്നിരിക്കുന്നു ആ യുക്തിവാദം തന്നെ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ അധിക്ഷേപിക്കാൻ മാത്രമുള്ളതായിട്ട് തീർന്നിരിക്കുന്നു ആ യുക്തിവാദം മറ്റ് ഒരു മതചിന്തയെയും സ്പർശിക്കാതെയാണ് ഒരു വിഭാഗത്തിനെ മാത്രം വിമർശിക്കുന്നത് അതുതന്നെ യുക്തിയില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ യുക്തിവാദം എന്ന് പറയുന്ന യഥാർത്ഥ യുക്തിക്ക് നിരക്കാത്തതെല്ലാം എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും യുക്തിവാദികൾ എഴുതിയ പുസ്തകത്തിലുണ്ട് യുക്തിവാദികളുടെ തലയിലുണ്ട് അവരുടെ മനസ്സിലുണ്ട് ഇതല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ യുക്തിവാദം എന്ന് നമ്മൾ അറിയുന്നത് നന്നായിരിക്കും ഒരു ദുരാചാരം അടുത്ത കാലത്ത് അറിയാൻ ഇടവന്നു തിരുവനന്തപുരത്ത് ജവഹർ നഗറിലാണ് അവിടെ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു സർ നമ്മളുടെ ആചാരങ്ങളിൽ എവിടെയെങ്കിലും മരണ വീട്ടിൽ ചെന്നാൽ ആ ജഡം ദഹിപ്പിക്കുന്നതുവരെ ആ വീട്ടിൽ നിന്ന് പോകരുത് എന്നൊരാചാരമുണ്ടോ ഞാൻ അദ്ദേഹത്തിനോട് തിരക്കി എന്താ സംഭവം ഈ ജവഹർ നഗറിൽ ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചു ആ മരിച്ചു കഴിഞ്ഞ് അവർക്ക് എല്ലാവർക്കും അറിയാം മരിച്ച ആളുടെ മകൻ ഓസ്ട്രേലിയയിലാണ് അവരിവിടെ എത്തുമ്പോൾ രണ്ട് ദിവസം കഴിയും അപ്പോൾ മകൻ എത്തിയതിന് ശേഷമേ ജഡം ദഹിപ്പിക്കുന്നുള്ളൂ എന്നവർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം രണ്ട് ദിവസം വരെ ഈ ജഡം ഇതേപോലെ ഇരിക്കും അതുകൊണ്ട് ഏതെങ്കിലും മരിച്ച വീട്ടിൽ പോയാൽ ആ വീട്ടിൽ ജീവൻ പോയ ദേഹം ജഡം ദഹിപ്പിക്കുന്നത് വരെ ആരും വന്നവർ പോകരുത് എന്ന ഒരു വിശ്വാസമുള്ളതുകൊണ്ട് ഈ മരിച്ച വീട്ടിലേക്ക് ആരും ഇതുവരെ വന്നിട്ടില്ല രാത്രി ആ ജഡവും അവരുടെ വിധവ ആ ഭാര്യയും മാത്രമാണ് അവിടെ ഉള്ളത് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ജഡത്തോടൊപ്പം കഴിയേണ്ട ഒരു ഗതികേട് ഇങ്ങനെ ഒരു ആചാരം കൊണ്ടുണ്ടായി ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആചാരം ഇല്ലെന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു ദുരാചാരം ഭാരതത്തിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഭാരതീയർ പറഞ്ഞിരുന്നത് ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവസാനം വരെ ആ ജഡം കത്തിത്തീരുന്നത് വരെ സഹായിക്കണമെന്നും മരണ വീട്ടിലുള്ളവർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവരുടെ മാനസികമായ തളർച്ചയിൽ നിന്ന് അവർക്ക് വേണ്ടുന്നതായ സഹായം നൽകാൻ വേണ്ടി അവസാന കർമ്മം വരെ ചെയ്യണം എന്ന നിർദ്ദേശത്തിനെയാണ് ഇതുപോലെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു വലിയ ദുരാചാരമാക്കി മാറ്റിയിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ സനാതനധർമ്മത്തിൽ ഭാരതീയ മൂല്യങ്ങളിൽ നമ്മളുടെ പൈതൃകത്തിൽ നമ്മൾ എന്നും അഭിമാനിക്കുന്ന നമ്മളുടേതായ ജ്ഞാനവിജ്ഞാന മണ്ഡലങ്ങളിലുള്ള നല്ല സന്ദേശങ്ങളെ ഇതേപോലെയാണ് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് ദുരാചാരമാക്കി മാറ്റുന്നത് എന്ന് ഒന്ന് നോക്കാം ആ മാറ്റം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതായത് നന്മയിലേക്കുള്ള മാറ്റം നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ നമ്മൾ ചിലത് ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ നല്ല സന്ദേശങ്ങളെ തിന്മയിലേക്ക് മാറ്റുക ചെയ്യാം എന്നിട്ട് ഭാരതീയ പൈതൃകത്തിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമാണ് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്നു യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള ദുരാചാരമല്ലാതെ അത് കാലക്രമത്തിൽ ചിലർ വിട്ട ദുരാചാരമാണ് ആ ദുരാചാരത്തിനെതിരെയാണ് നമ്മൾ ശാസ്ത്രീയമായ വിശകലനം നൽകിക്കൊണ്ട് അതിനെ ഇല്ലാതെയാക്കേണ്ടത് അത് ദുരാചാരവും അന്ധവിശ്വാസവും വൈദിക കുലത്തിലോ ധർമ്മശാസ്ത്രത്തിലോ ആചാര സംഗ്രഹത്തിലോ ഭാരതീയൻ്റെ ജീവിത രീതിയിലോ ഒരു മഹർഷി പോലും ഒരു കാലത്തും പറയാത്ത ചില വിശ്വാസങ്ങൾ ഉണ്ടാക്കി നമ്മളുടെ ആചാരത്തോട് ചേർത്തിരിക്കുകയാണ് ഇത് പൂർണ്ണമായും മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നും ഓർമ്മിക്കുക ഏത് ആചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും കാണുകയാണെങ്കിലും അതിൻ്റെ പുറകിലുള്ള യുക്തിയും ശാസ്ത്രവും പ്രമാണവും എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം അത് സ്വീകരിക്കാനും അല്ലെങ്കിൽ തിരസ്കരിക്കാനും അത് നമ്മൾക്ക് അനുശാസിക്കാൻ ഈശ്വര ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ധവിശ്വാസം ആചാരവിചാര വിശ്വാസങ്ങളിൽ മാത്രമല്ല ശാസ്ത്രത്തിലും അന്ധവിശ്വാസമുണ്ട് ഇന്ന് പറയപ്പെടുന്ന അനവധി സന്ദേശങ്ങൾ സയൻസിൻ്റേതായ സന്ദേശങ്ങൾ അത് ശരിക്കു പറഞ്ഞാൽ അന്ധവിശ്വാസമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വിഷമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട് നമ്മളുടെ ശരീരത്തിൽ തൊള്ളായിരത്തി അൻപത് ഗ്രാം കൊള മില്ലിഗ്രാം തൊള്ളായിരത്തി അൻപത് മില്ലിഗ്രാം കൊളസ്ട്രോള് ശരീരത്തിൽ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് അത് ശരീരം ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിന് അത് ആവശ്യമാണ് എന്നിട്ടും അത് വിഷാംശമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഹൃദ്രോഗമുണ്ടാക്കുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു അത് അന്ധവിശ്വാസമാണ് വെളിച്ചെണ്ണയിലുള്ളത് caproic acid caprylic acid capric acid lauric acid short chain fatty ആസിഡുകളാണ് അത് ഹൃദ്രോഗവുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല എന്നിട്ടും ആ അന്ധവിശ്വാസം നമ്മൾ പലരെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ പ്രചരിപ്പിക്കുന്നു പലപ്പോഴും പറയാറുണ്ട് ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും സസ്യാഹാരങ്ങളിലില്ല മാംസാഹാരം വേണമെന്ന് അത് നൂറ് ശതമാനവും തെറ്റാണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തെളിയിച്ചിട്ടുണ്ട് അംബക്കേഷ്യൻ പ്രോവിൻസ് എന്നൊരു പ്രോവിൻസ് റഷ്യയിലുണ്ട് അവിടെ ഉള്ളവർ പാല് പോലും കഴിക്കാറില്ല അത്രയും വെജിറ്റേറിയൻസാണ് അവരുടെ ജീവിത ദൈർഘ്യം നൂറ്റി ഇരുപത് വർഷം ധാരാളം പേര് നൂറ്റി ഇരുപത് വർഷം വരെ ജീവിക്കുന്നു ഏതാണ്ട് ശരാശരി ആയുസ് നൂറ്റേഴ് നൂറ്റാറ് വയസ്സാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് പൂർണ്ണ സസ്യാഹാരികളായ അവർക്ക് അസാധാരണമാം വിധത്തിൽ ആരോഗ്യമുണ്ടായിരിക്കുന്നു അത് മാംസാഹാരത്തിൽ നിന്ന് പലതും ശരീരത്തിന് അത്യാവശ്യമായത് ലഭിക്കുമെന്ന് പറഞ്ഞ ശാസ്ത്രം തെറ്റാണ് വെറും സസ്യാഹാരം മാത്രം മതി മനുഷ്യന് അപ്പോൾ അതുപോലെ തന്നെ ഹൃദ്രോഗം ഉണ്ടാകാൻ പറയുന്ന കാര്യങ്ങളിൽ പലതും തെറ്റാണ് പല ചികിത്സയ്ക്കും കൊടുക്കുന്ന മരുന്നുകൾ ആവശ്യമില്ലാത്തതാണ് പലപ്പോഴും ഡോക്ടർമാർ നമ്മളെ ചികിത്സിക്കുന്നത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഈ ഗുളിക കഴിക്കാം എന്നിട്ട് ഭേദമായില്ലെങ്കിൽ വേറെ ഗുളിക തരാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ആ ഡോക്ടർക്ക് കൃത്യമായിട്ട് ആ രോ മരുന്ന് കഴിച്ചാൽ രോഗം ഭേദമാവില്ല എന്ന് അറിവുള്ളത് കൊണ്ടാണ് അതിൻ്റെ അർത്ഥം ഡോക്ടർമാരെല്ലാം ചതിക്കുന്നു എന്നല്ല അവിടെയും അന്ധവിശ്വാസങ്ങളുണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് പലപ്പോഴും കാലാവസ്ഥാ പ്രവചനം ഒരു ശതമാനം പോലും ശരിയാകാതെ പോകാറുണ്ട് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഭാരതത്തിലെ ജനസംഖ്യയിലെ ഇരുപത് ശതമാനം ജനങ്ങൾ ഭക്ഷ്യക്ഷാമം കൊണ്ട് മരിക്കുമെന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രഡിക്ഷൻ പ്രവചനം ഏത് രൂപത്തിലാണ് പര്യവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു ആ ദശാബ്ദത്തിലെ ഏറ്റവും അധികം ഭക്ഷ്യധാന്യ ഉൽപാദനം ഭാരതത്തിൽ നടന്നത് അന്ന് ആരും മരിച്ചില്ലെന്ന് മാത്രമല്ല ആ വർഷമാണ് ഭാരതം ആദ്യമായിട്ട് പല രാജ്യങ്ങളിലേക്കും ഗോതമ്പും മരിയും കയറ്റി അയച്ചത് അപ്പോൾ ശാസ്ത്രത്തിൽ ധാരാളം ധാരാളമായ അന്ധവിശ്വാസങ്ങളുണ്ട് മറ്റൊരർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ വിവരണങ്ങളിൽ പലതും തെറ്റാണ് ശാസ്ത്രത്തിൻ്റെ പ്രവചനങ്ങളിൽ വളരെയധികം തെറ്റുകളുണ്ട് ശാസ്ത്രത്തിൻ്റെ വീക്ഷണങ്ങളിൽ ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട് ഇപ്പോൾ പലപ്പോഴും നോബൽ സമ്മാനം കിട്ടുന്നത് തന്നെ അതിനു മുമ്പ് നോബൽ സമ്മാനം കിട്ടിയ ആ കണ്ടുപിടുത്തങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതിനാ ഇതെല്ലാം പോരെ ശാസ്ത്രത്തിലെ അന്ധവിശ്വാസങ്ങൾക്ക് ഉദാഹരണമായിട്ട് എല്ലാവരും ഓർക്കുക ശാസ്ത്രം നല്ലതാണ് ആത്മീയതയും നല്ലതാണ് ഭൗതികതയും നല്ലതാണ് സാങ്കേതികതയും നല്ലതാണ് എല്ലാം നല്ലതാണ് പക്ഷേ പലതും നമ്മൾ ധരിക്കുന്നത് പോലെ അവസാനത്തെ സത്യങ്ങളല്ല എല്ലാത്തിനും പരിമിതിയുണ്ട് എല്ലാത്തിനും കുറവുണ്ട് എല്ലാത്തിലും ന്യൂനതകളുണ്ട് എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പരമമായ സത്യം എന്താണ് എന്ന് ഒരു സ്ഥലത്ത് നിന്നും കിട്ടില്ല ജീവിതത്തിൽ നന്മ നിറഞ്ഞ വസ്തുതകൾ എന്തെല്ലാം എവിടെയെല്ലാം നിന്ന് ലഭിച്ചാലും അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പല പല കഥകളും ഉപനിഷത്ത് സന്ദേശങ്ങളും ജീവിത സന്ദേശങ്ങളും അത് ഖുറാനിലുള്ളതാണെങ്കിലും ബൈബിളിലുള്ളതാണെങ്കിലും ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും ഉള്ളതിലാണെങ്കിലും നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഒന്നിനൊന്ന് വിരുദ്ധമാണോ എന്ന് തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അടിസ്ഥാനപരമായ ഒരു വലിയ സന്ദേശം അറിയാത്തത് കൊണ്ടാണ് അപ്രകാരം നമുക്ക് തോന്നുന്നത് ലോകത്തിൽ രണ്ടു തരം സത്യങ്ങളുണ്ട് സത്യം ഒന്നല്ല രണ്ടു തരമുണ്ട് ഒന്ന് പാരമാർത്ഥിക സത്യം രണ്ട് വ്യാവഹാരിക സത്യം പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായ വസ്തുതകൾ തന്നെയാണ് പാരമാർത്ഥിക സത്യം അതേസമയത്ത് വ്യാവഹാരിക സത്യമുണ്ട് ആ വ്യാവഹാരിക സത്യത്തിൽ നമ്മളുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ പല കാര്യങ്ങളുമാണ് വിവരിക്കുന്നത് ഒന്ന് നോക്കുക പാരമാർത്ഥിക സത്യത്തിന് ഒരു ഉദാഹരണം പറയാം സൂര്യന് ഉദയവുമില്ല സൂര്യൻ അസ്തമയവുമില്ല നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഭൂമിയുടെ കറക്കം ഭ്രമണം കൊണ്ട് തോന്നുകയാണ് സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു എന്ന് സൂര്യൻ മിക്കവാറും നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇരിക്കുന്നു അപ്പൊ സൂര്യൻ ഉദയോ ഇല്ല സൂര്യൻ അസ്തമയോ ഇല്ല ഭൂമിയിലിരിക്കുന്ന നമുക്കാണ് ഉദയവും അസ്തമയവും ഉള്ളത് അപ്പൊ സൂര്യൻ ഉദയവും അസ്തമയവും ഇല്ല എന്നുള്ളത് പാരമാർത്ഥിക സത്യം ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഉദയാസ്തമനമുണ്ട് എന്നുള്ളത് വ്യാവഹാരിക സത്യം ഇതാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എടുക്കേണ്ടത് അഹം ബ്രഹ്മാസ്മി എന്ന വാക്കിൽ എന്നിലുള്ള ചൈതന്യം ഈശ്വര ചൈതന്യമാണ് എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പം എന്നിൽ ഈശ്വര ചൈതന്യമുണ്ടെന്ന് തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസ ജ്ഞാന ലെവലെത്തുന്നത് വരെ ഞാൻ സാധാരണ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ് അപ്പം ക്ഷേത്ര ആരാധന ആവശ്യമാണ് ഭക്തി ആവശ്യമാണ് കീർത്തനങ്ങളും വേദമന്ത്രങ്ങളും ആലാപനങ്ങളും ആവശ്യമാണ് എന്നാണോ ഞാൻ ഞാനാണ് ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുന്നത് അന്ന് പാരമാർത്ഥിക സത്യം അറിഞ്ഞു വ്യാവഹാരിക സത്യത്തെ ഉപേക്ഷിക്കാൻ സാധിക്കും ഒരു ചെറിയ പോയിന്റ് ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിച്ചു ഹേ രാമ അങ്ങയെ അങ്ങയുടെ ഭക്തന്മാർ എത്ര കാലം ആരാധിക്കണം പൂജിക്കണം ഉടനെ ശ്രീരാമൻ ഉത്തരം പറഞ്ഞത് എൻ്റെ ഭക്തന്മാർ എന്നാണോ അവർ തന്നെ അവർ ശ്രീരാമനാണെന്ന് മനസ്സിലാക്കുന്നത് അന്ന് വരെ എന്നെ ആരാധിച്ചാൽ മതി അതിനുശേഷം എന്നെ ആരാധിക്കണ്ട ഭക്തന്മാർ സ്വയം ഉയർന്ന ശ്രീരാമൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ അവരെന്നെ ആരാധിക്കുക അതിനുശേഷം എന്നെ ആരാധിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വളരെ കൃത്യമായിട്ടൊരു സന്ദേശമുണ്ട് വ്യാവഹാരിക സത്യത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്നും ശ്രീരാമനെ പോലെ യേശുദേവനെയോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെയോ അള്ളാഹുവിനെയോ കൃഷ്ണനെയോ ശ്രീരാമനെയോ എല്ലാവരെയും ആരാധിക്കണം പക്ഷെ നമ്മൾ തന്നെ ഈശ്വരൻ്റെ പരമമായ ഭാഗമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ അന്വേഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം പറഞ്ഞത് വ്യാവഹാരിക സത്യം നമ്മളിൽ തന്നെ ഈശ്വര ചൈതന്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ലെവലിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പാരമാർത്ഥിക സത്യത്തിലേക്ക് എത്തി അപ്പോൾ പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് ഭാരതീയ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ അതുപോലെയുള്ള ദർശനങ്ങൾ ഇവയുടെ എല്ലാം അർത്ഥം വ്യാവഹാരിക സത്യത്തിലൂടെയാണ് വിവരിക്കേണ്ടത് ഉപനിഷത്തുകളിലും വേദങ്ങളിലുമുള്ള എല്ലാ സത്യങ്ങളും പാരമാർത്ഥിക സത്യമായിട്ട് കണ്ട് അങ്ങനെയാണ് വിവരിക്കേണ്ടത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്താൽ പലപ്പോഴും നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിൽ സങ്കീർണങ്ങളായി തീരും പാരമാർത്ഥിക സത്യം വ്യാവഹാരിക സത്യം വ്യാവഹാരിക സത്യത്തിലൂടെ കടന്ന് കടന്ന് കടന്ന് അവസാനം പാരമാർത്ഥിക സത്യത്തിൽ എത്താൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും എന്ന് നമ്മൾ അറിയണം പലപ്പോഴും ഭാരതീയരെ കുറിച്ച് പറയാറുണ്ട് നമുക്ക് ചരിത്രബോധമില്ല എന്ന് അത് തെറ്റാണ് ഭാരതത്തിൽ രചിക്കപ്പെട്ട ഏത് ശാസ്ത്രഗ്രന്ഥം എടുത്താലും അത് ഗണിതശാസ്ത്രമായാലും അത് ജ്യോതിശാസ്ത്രം അസ്ട്രോണമി ആയാലും മെറ്റലർജി ലോഹതന്ത്രമായാലും അതുപോലെയുള്ള ഏത് വിഷയം എടുക്കാം ആ ഗ്രന്ഥം എഴുതിയ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ജനന ദിവസം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഗ്രന്ഥം എഴുതിയ ദിവസം പറയുന്നുണ്ട് അതല്ലെങ്കിൽ ആ ഗ്രന്ഥം എഴുതി തീർന്ന ദിവസം പറയുന്നുണ്ട് അത് ക്രിസ്ത്വാബ്ദത്തിലല്ല പറയുന്നത് ഒന്നുകിൽ കൊല്ലവർഷത്തിൽ പറയും അല്ലെങ്കിൽ ശകാബ്ദത്തിൽ പറയും അതല്ലെങ്കിൽ വിക്രമ സംവത്സരത്തിൽ പറയും അതല്ലെങ്കിൽ കലി ഇറ കലിയുഗം ആരംഭിച്ച ദിവസം ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിനാണ് കലിയുഗം ആരംഭിച്ചത് ഒരിക്കൽ കൂടി ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴ് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിനാണ് ഭൂമിയും ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ അതുപോലെ തന്നെ ശനി ചന്ദ്രനും സൂര്യനും അതായത് ഉപഗ്രഹമായ ചന്ദ്രനും നക്ഷത്രമായ സൂര്യനും ആൽഫ ഏറീസ് പോയിന്റ് എന്ന മേടസംക്രാന്തി രേഖയിൽ വന്നത് ആ മേടസംക്രാന്തി രേഖയിൽ ഈ ഗ്രഹങ്ങളുടെ യോഗം യോഗം സംഭവിച്ചതുകൊണ്ട് യുഗം ആരംഭിച്ചു അപ്പോൾ കലി ഇറ അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ടാണ് ഇപ്പോൾ നടക്കുന്നത് നാമ സംവത്സരം ഭാരതത്തിലെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളിലും കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുകിൽ കടവയാദി സംഖ്യാപ്രകാരം അല്ലെങ്കിൽ ആര്യഭട്ടിയ നമ്പർ പ്രകാരം അതല്ലെങ്കിൽ ഭൂതസംഖ്യാപ്രകാരം അതല്ലെങ്കിൽ സംസ്കൃത സംഖ്യാപ്രകാരം ആ ഗ്രന്ഥം എഴുതിയ കാലം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രന്ഥരചയിതാവിൻ്റെ കാലഘട്ടം പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും അത് പറഞ്ഞിട്ടില്ല എന്താ കാരണം അത് കാലാതീതമാണ് എന്ന് ആര് എപ്പോൾ എന്തിന് എങ്ങനെ എഴുതി എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയേയില്ല എന്താ കാരണം സത് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള സത്യം ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നുള്ളത് പ്രസക്തമല്ല ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് മാത്രമേ അവിടെ പ്രസക്തമായിട്ടുള്ളൂ ഇപ്പോൾ ഭാരതീയർക്കറിയാം ധർമ്മ സന്ദേശങ്ങൾ ആര് പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും ആ സന്ദേശങ്ങൾക്കാണ് മൂല്യം അത് എഴുതിയ വ്യക്തികളെക്കാളും അത് ഉപദേശിച്ച മഹർഷിയേക്കാളും അത് രചിച്ച ഗ്രന്ഥത്തെക്കാളും അത് രചിക്കപ്പെട്ട കാലഘട്ടത്തെക്കാളും പ്രാധാന്യം സന്ദേശത്തിനാണ് അതുകൊണ്ടാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും അവർ ചരിത്രബോധം ആവശ്യമില്ലാതെ കാണിക്കാതിരുന്നത് മറ്റെല്ലാ സ്ഥലത്തും അവർ ചരിത്രബോധം കാണിച്ചിട്ടുമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ചരിത്രബോധം എന്ന് പറയുന്നത് നമ്മൾ അത് അന്വേഷിക്കാതെ ഭാരതീയർക്ക് ചരിത്രബോധമില്ലെന്ന് പറയുന്നതാണ് ചരിത്രബോധമില്ലായ്മയുടെ യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി ഒരു തിരുമേനിയാണ് നമ്പൂതിരി അദ്ദേഹം ഏതാണ്ട് കിടപ്പാണ് എൺപത് എൺപത്തഞ്ച് വയസ്സായി ആ പ്രായത്തിൽ അദ്ദേഹം കട്ടിലിൽ കിടന്നു സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ വലിയൊരു ദുഃഖമുണ്ട് എന്താ ദുഃഖം ആറാമത്തെ വയസ്സ് മുതൽക്ക് തുടങ്ങിയതാ ഗായത്രി മന്ത്രം ജപിക്കാൻ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല ഇപ്പം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാത്തത് കൊണ്ട് അത് മുടങ്ങുന്നു ആ ദുഃഖം തീർത്താ തീരണില്ല നമ്പൂതിരിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം അത് വിവരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് വന്നു മനസ്സിൽ തോന്നിയത് ഒരു പ്രത്യേക വികാരമായിരുന്നു ഭാരതീയർ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രങ്ങൾ കീർത്തനങ്ങൾ ഭജനകൾ നാമജപം വിഷ്ണു സഹസ്രനാമം ഇതെല്ലാം നമ്മൾ ജപിക്കുന്നത് നമ്മുടെ ദുഃഖം പോകാനാണ് നമ്മളുടെ ദുഃഖവും പ്രശ്നങ്ങളും ഇല്ലാതെയാകാനാണ് പക്ഷേ ഈ തിരുമേനിക്ക് അത് ജപിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ ദുഃഖമായിരിക്കുകയാണ് ഏതാണോ ദുഃഖമോചനത്തിനായിട്ട് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ആ വ്യക്തിക്ക് ദുഃഖമായി തീർന്നിരിക്കുകയാണ് പലപ്പോഴും നമ്മളുടെ മനസ്സിലും ഇതാണ് സംഭവിക്കാറുള്ളത് നന്മകളിലേക്കും അതുപോലെ തന്നെ സംതൃപ്തിയിലേക്കും സന്തുഷ്ടമായ ജീവിതത്തിലേക്കും പോകാനായി നമുക്ക് പൂർവീകർ തന്നിരിക്കുന്ന ഉപദേശങ്ങൾ അത് അനുഷ്ഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല പക്ഷേ അത് അനുഷ്ഠിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരും എന്നുള്ള ധാരണ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളായി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് ഓർമ്മിക്കുക നമ്മളുടെ സുഖത്തിനും സന്തോഷത്തിനും സംതൃപ്തിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ പാപമോചനത്തിനോ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിനോ വേണ്ടിയല്ല ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ് അതുകൊണ്ട് അത് പഠിച്ച് അത് അനുശാസിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങൾ അംഗങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് സംതൃപ്തമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തുന്നതിന് സഹായിക്കണം അത് അനുഷ്ഠിച്ചില്ല എന്നുള്ള ഇല്ലെങ്കിൽ എന്നാണോ സാധിക്കുന്നത് അന്ന് അനുഷ്ഠിക്കുക എന്ന് മുതൽക്കാണോ സാധിക്കുന്നത് അന്ന് മുതൽക്ക് അനുഷ്ഠിക്കുക ഇനി ഒരിക്കലും സാധിച്ചില്ലെങ്കിൽ സാധിക്കുന്ന വിധത്തിൽ അതനുഷ്ഠിക്കുക അതുകൊണ്ട് ഒരപകടവും വരാനില്ല ഒരപാകതയും വരാനില്ല അതാണ് വേണ്ടതും അത് തന്നെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും നമ്മളുടെ ആചാര്യന്മാർ നമ്മളോട് ഉപദേശിച്ചതും അത് തന്നെയാണ് അതുകൊണ്ട് നമ്മളുടെ ദുഃഖത്തിനും വിഷമത്തിനും സംഘർഷപൂരിതമായ ജീവിതത്തിനും ഒരറുതി വരുത്താൻ ശാന്തി വരുത്താൻ വേണ്ടി നമുക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രത്യേക ശീലമാണെന്ന് തോന്നുന്നു ഒരേ പ്രശ്നം അവനവൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ സംശയം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ പലരോടായിട്ട് ചോദിക്കുക ആദ്യം ജ്യോതിഷനോട് ചോദിക്കും എന്നിട്ട് വേദം പഠിച്ച മന്ത്രിയോട് ചോദിക്കും മന്ത്രം അറിയാവുന്ന ആൾ മന്ത്രി നമ്മുടെ മന്ത്രിയല്ല അവരോട് ചോദിക്കും അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും ആ പ്രദേശത്ത് പ്രഭാഷണത്തിന് വരികയാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും എന്നിട്ട് വീട്ടിൽ ചെന്ന് ടെലിഫോൺ ചെയ്തിട്ട് വേറെ വല്ലവരോടും ചോദിക്കും ഇങ്ങനെ ഒരേ പ്രശ്നം പലരോട് ചോദിക്കുക ഒരു കാര്യം ഉറപ്പാണ് എല്ലാവർക്കും ഏത് പ്രശ്നത്തിനും ഉത്തരം നൽകാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തോന്നുന്നത് അവർ മനസ്സിലാക്കിയ രീതിയിൽ അവർ വിശകലനം ചെയ്ത് തരുന്ന ഒന്ന് മാത്രമാണ് നമുക്ക് ഏതാണ്ട് ഇരുപത്തൊൻപത് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് ആ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ യുക്തിയുടെയും ബുദ്ധിയുടെയും കാലഘട്ടത്തിൻ്റെയും ദേശത്തിൻ്റെയും ആ മാറ്റത്തിനനുസരിച്ചിട്ടാണ് ഓരോ ആചാര വിചാര സങ്കല്പങ്ങൾക്കും നമ്മുടെ ഓരോ വീക്ഷണത്തിനും വിവരണം നൽകിയിരിക്കുന്നത് ഒരേ പ്രശ്നത്തെക്കുറിച്ചിട്ടുള്ള വിവരണം ഒരേപോലെ അല്ല പണ്ടുള്ളവർ നൽകിയിരിക്കുന്നത് ഏത് പ്രശ്നത്തിനും മറുപടിയും ഒരേപോലെ അല്ല നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അവർ നൽകുന്ന ഉത്തരം രണ്ടാമത്തെ ആൾ നൽകുന്ന ഉത്തരത്തിന് സമാനമായി എന്ന് വരില്ല മൂന്നാമത്തെ ആളുടെ ഉത്തരം വേറെയായിരിക്കും അതുകൊണ്ട് പലപ്പോഴും പലരും ധരിക്കാറുണ്ട് നമ്മളുടെ പൈതൃകത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആരും കൃത്യമായിട്ട് ഉത്തരം നൽകില്ല എന്ന് അത് തെറ്റാ കൃത്യമായിട്ട് ഉത്തരം നൽകുന്നില്ല എന്ന തോന്നലുണ്ടാകാൻ കാരണം നമ്മൾ പലരോടും അന്വേഷിക്കാൻ പോകുന്നതുകൊണ്ടാണ് വളരെ വ്യക്തമായ അറിവുണ്ട് എന്ന് ഉറപ്പുള്ള ഒരൊറ്റയാളോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കുക എന്നിട്ട് അയാൾ പറയുന്നത് മാതിരി ചെയ്യുക അതല്ലെങ്കിൽ സ്വയം ചിന്തിച്ചു നോക്കുക എന്നിട്ട് അവിടെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് ശരിയായിട്ടുള്ളത് മാത്രം അനുശാസിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല ഇത് നമ്മൾ ഒരു ഡസൻ വ്യക്തികളോട് ചോദിച്ചാൽ ഒരു ഡസൻ രീതിയിലായിരിക്കും ഉത്തരം നൽകുക നിങ്ങളോട് ചോദിച്ചാൽ അതേ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം നിങ്ങളോട് ചോദിച്ചാലും നിങ്ങളും ഉത്തരം നൽകുന്നുണ്ടാവും അത് നിങ്ങളുടേതായ രീതിയിലായിരിക്കും നൽകുക നമ്മൾ വളർന്ന ചുറ്റുപാടും നമ്മൾ പഠിച്ച പുസ്തകങ്ങളും നമുക്ക് ലഭിച്ച അറിവുകളും നമ്മൾ കണ്ട കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിഞ്ഞ വസ്തുതകളും ഇതെല്ലാത്തിൻ്റെയും സ്വാധീനമാണ് നമ്മൾ കൊടുക്കുന്ന ഉത്തരത്തിന് ആധാരമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഒരേ ഉത്തരം ലഭിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ് എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചു പോകുന്നതും അബദ്ധമാണ് ചില പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ മറ്റേ പുസ്തകത്തിൽ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് ചോദ്യങ്ങളുമായിട്ട് വരാറുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് ആ പുസ്തകം എഴുതിയ വ്യക്തിയോട് തന്നെ ചോദിക്കുക ഇത് പലരോട് ചോദിക്കാതിരിക്കുക സർ അദ്ദേഹത്തിനെ കിട്ടാനില്ല ഇന്ന് ആ പുസ്തകം മടക്കി വെച്ചിട്ട് വേറൊരു പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ രചയിതാവിനോട് ചോദിക്കുക അപ്പോൾ നമ്മൾ തന്നെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത് മറുപടി നൽകുന്നവരല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് മറുപടി കേൾക്കുന്നവരും മറുപടിക്ക് വേണ്ടിയിട്ട് ഒരേ ചോദ്യം പലരോടും ചോദിക്കുന്നവരുമാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് നാം അറിയാം നമ്മൾ എന്തിനാണ് പൈതൃകം പഠിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് വളരെ ലളിതമായിട്ട് അതിനുത്തരം നൽകാം ലോകത്തിലെല്ലാ രാജ്യത്തിലെയും ഭരണകർത്താക്കൾ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനം തോന്നണം എന്ന് അവരുടെ പോളിസി മാറ്ററായിട്ട് തീരുമാനിക്കാറുണ്ട് അപ്പം നമ്മളുടെ രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനം തോന്നണമെങ്കിൽ നമ്മളുടെ രാഷ്ട്രം എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം അതിനുവേണ്ടി പൈതൃകം പഠിക്കണം നമ്മളുടെ രാഷ്ട്രത്തിന് അംഗീകാരം നേടാൻ വേണ്ടി പൈതൃകം പഠിക്കണം നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്തെല്ലാമാണെന്ന് ലോകസമക്ഷം വെച്ച് അംഗീകാരം നേടാൻ വേണ്ടി നമ്മൾ പൈതൃകം പഠിക്കണം മൂന്നാമതായിട്ട് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃക അറിവ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന് കണ്ടുപിടിച്ചത് പ്രയോജനപ്പെടുത്താനും നാം നമ്മുടെ പൈതൃകം പഠിക്കണം അപ്പോൾ മൂന്ന് കാര്യത്തിനാണ് നമ്മൾ പൈതൃകം പഠിക്കുന്നത് ഒന്ന് ആത്മാഭിമാനം ഉണ്ടാക്കാൻ രണ്ട് ലോക ജനതയുടെ അംഗീകാരം വാങ്ങിക്കാൻ മൂന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ആ പൈതൃക അറിവുകൾ ജീവിതത്തിൽ പകർത്തി സംതൃപ്തമായ ഒരു ജീവിതം സമഗ്രമായ ഒരു ജീവിതം വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മളുടെ പൈതൃകം പഠിക്കാൻ സാധിക്കണം ഈ പൈതൃകം പഠിപ്പിക്കുന്നൊരു ദൗത്യമാണ് എന്നും Indian Institute of Scientific Heritage ഏറ്റെടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയോട് ഒരു സദസ്സിൽ വെച്ച് കുറേ പേര് ചോദിച്ചു അത്രേ അങ്ങക്ക് എങ്ങനെയാണ് മഹാത്മാവ് എന്ന പേര് ലഭിച്ചത് ആ മഹാത്മാവ് എന്ന പേര് അങ്ങക്ക് എത്രത്തോളം അനുയോജ്യമാണ് എന്ന് തോന്നുന്നു ഇതിന് ഗാന്ധിജി ഉത്തരം നൽകിയത് വളരെ രസകരമായ രീതിയിൽ ഒറ്റ വരിയിലാണ് എനിക്ക് എൻ്റെ പരിമിതികളെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധമുണ്ട് അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവർ എന്നെ മഹാത്മാവ് എന്ന് വിളിക്കുന്നത് തൻ്റെ ജീവിതം തന്നെയാണ് തൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഉപയോഗിച്ച് പൊരുതിയ മഹാത്മാഗാന്ധി മഹാത്മാവ് എന്ന നിർവചനത്തിന് തന്നെ പ്രതിഷ്ഠിക്കാൻ കാരണമായത് തൻ്റെ പരിമിതിയെക്കുറിച്ച് വ്യക്തമായി തനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് എന്ന വരിയിലൂടെയാണ് നമ്മളും മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കഴിവിനെക്കുറിച്ച് അറിയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പരിമിതിയെക്കുറിച്ചും നമുക്ക് അറിയാൻ സാധിക്കണം ആ പരിമിതികളിൽ നിന്ന് മോചനം നേടാനും അതുപോലെ കഴിവുകളെ പരമാവധി ഉപയോഗിക്കാനുമാണ് നമ്മൾ മഹാത്മാക്കളായി തീരേണ്ടത് പ്ര പ്രഭാഷണം കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി കൂട്ടത്തിൽ മിഷീഗണിൻ്റെ അടുത്ത് അനാർബർ എന്ന് പറയുന്ന സ്ഥലത്തും അദ്ദേഹം സന്ദർശിച്ചു അത്രേ അവിടെ കുറേ പത്രക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വളരെ വിരസമായ രീതിയിൽ കുറേയധികം പുച്ഛത്തോടുകൂടി ഒരു ചോദ്യം ചോദിച്ചു സ്വാമി നിങ്ങളുടെ നാട്ടിലെ മതവും അന്ധവിശ്വാസങ്ങളും ആത്മീയതയും ദുരാചാരങ്ങളുമെല്ലാം എന്തിനാണ് അമേരിക്കയിൽ വിസ്തരിക്കുന്നത് വിവരിക്കുന്നത് അതിന് മറുപടിയായിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരി എത്ര ഉജ്ജ്വലമായ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് അപ്രകാരം പറഞ്ഞത് എന്ന് ആ വരി വിശകലനം ചെയ്താൽ മനസ്സിലാവും സ്വാമി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം I know pretty well that twentieth century belongs to you Americans എന്നാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതായിരിക്കും അതാണ് അദ്ദേഹം നൽകിയ ഉത്തരം അതിൻ്റെ വ്യാഖ്യാനം വളരെ ക്ലിയറാണ് രണ്ടായിരം ആണ്ട് കഴിഞ്ഞോടുകൂടി ഭാരതത്തിൻ്റെ പൈതൃക അറിവുകളും ഭാരതത്തിൻ്റെ ആധുനികമായ അറിവുകളും ഭാരതീയ ജനതയുടെ അസാധാരണമായ കഴിവുകളും ഭാരത ജനത എവിടം വരെ എത്തുന്നു ഏതിനെയെല്ലാം കീഴടക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഇന്ന് ലോകം മുഴുവനും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു യൂറോപ്പിലെ ഓരോ വ്യവസായിയും ഭയപ്പെടുന്നത് എന്നാണ് യൂറോപ്പിലെ ആ വ്യവസായത്തെ ഇന്ത്യക്കാർ വാങ്ങിക്കുന്നത് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആധാരമാക്കിയിട്ടാണ് ധാരാളം അമേരിക്കക്കാർ ഭയപ്പെടുന്നത് അവരുടെ അമേരിക്കൻ കമ്പനിയുടെ ഏറ്റവും തലപ്പത്ത് എപ്പോഴാണ് ഒരു ഇന്ത്യക്കാരൻ വരുന്നത് എന്നുള്ളതിനെ ചിന്തിച്ചിട്ടാണ് മിഡിൽ ഈസ്റ്റിൽ പലപ്പോഴും പോകുമ്പോൾ പണ്ട് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ ഞാൻ കേട്ടിരുന്നൊരു വരിയുണ്ട് മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ കമ്പനികളിലും അവരുടേതായ കമ്പനികളിൽ ഒരു യൂറോപ്യൻ ഏറ്റവും മുകളിൽ വരണമെന്ന് അവർക്ക് വളരെയധികം നിർബന്ധമുണ്ട് പക്ഷേ ഇന്ന് ആ നിർബന്ധമേ ഇല്ല എന്ന് മാത്രമല്ല ഇന്ത്യക്കാരനാണ് അവരുടെ കമ്പനിയുടെ ഏറ്റവും തലപ്പത്ത് വരുന്നതെങ്കിൽ അവർക്ക് കുറേ കൂടി ആശ്വാസവും കുറേ കൂടി അവർക്ക് സന്തോഷവുമാണത്രേ ഇങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക മാനേജ്മെൻറ്റിൻ്റെയും ആധുനിക അറിവുകളുടെ പ്രയോഗത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല നമ്മളുടെ വേദം നമ്മളുടെ വേദഗണിതം നമ്മളുടെ ഭഗവത്ഗീത നമ്മളുടെ വേദ വൈദികമായ ചിന്താധാരകൾ നമ്മുടെ സസ്യാഹാരം നമ്മളുടേതായ നൃത്തം നമ്മളുടേതായ സംഗീതം നമ്മളുടേതായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ നമ്മുടെ കുടുംബജീവിതം തുടങ്ങി അനേകായിരം കാര്യങ്ങളിൽ ഇന്ന് ലോകജനത വളരെയേറെ ശ്രദ്ധിക്കുന്നു പതിനായിരക്കണക്കിന് പേറ്റൻറ്റുകളാണ് ഭാരതീയ അറിവുകൾ ഉപയോഗിച്ച് ഇന്ന് പാശ്ചാത്യ ലോകം എടുക്കുന്നത് അത് നമ്മളൊന്നറിയണം അപ്പോഴാണ് ഏതാണ്ട് നൂറ്റി പത്ത് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ നിന്നുകൊണ്ട് പത്രക്കാരോട് പറഞ്ഞ ആ വരിയുടെ അർത്ഥം മനസ്സിലാവുന്നത് ഇരുപതാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതാണെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതാണ് എന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനം ഒരു ശതാബ്ദം കഴിഞ്ഞ് പൂർണ്ണമായും സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിൽ പലരും വളരെയധികം വിദ്യാഭ്യാസമുള്ളവരാണ് പലതും പഠിച്ചവരാണ് ജീവിതത്തിൽ ഒത്തിരി പരിചയം സംഭവിച്ചവർ സമ്പാദിച്ചവരാണ് അനുഭവത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ പഠനത്തിൻ്റെയും എല്ലാം ജ്ഞാനവിജ്ഞാന ഭണ്ഡാരങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് നമ്മളിൽ പലരും പലപ്പോഴും ഏതെങ്കിലും ഒരു മീറ്റിങ്ങോ സെമിനാറോ അല്ലെങ്കിൽ ചർച്ചയോ നടക്കുമ്പോൾ ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവരും ആണ് ജയിക്കാറുള്ളത് ഉറക്കെ പറയുന്നവൻ ഒടുക്കം നിർത്തുന്നവൻ ഒന്നും അറിയാത്തവൻ ഇവരാണ് ജയിക്കാറുള്ളത് എന്താ അതിന് കാരണം പലപ്പോഴും എതിർക്കുന്നവർ പഠിച്ചിട്ടല്ല എതിർക്കുക കേരളത്തിൽ ഭാരതത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട് അവനവന് അല്പം പോലും അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ച് എതിർക്കും ജ്യോതിഷത്തെ എതിർക്കുന്നവരുണ്ട് അവരാരും അത് പഠിച്ചിട്ടല്ല എതിർക്കുക കൈരേഖ എതിർക്കുന്നവരുണ്ട് പക്ഷെ അത് പഠിച്ചിട്ടല്ല എതിർക്കുക നമ്മളുടെ യോഗവിദ്യയെ ധാരാളം പേര് ഭാരതത്തിലെ കേരളത്തിലെ ബുദ്ധിജീവികൾ എതിർത്തിരുന്നു അത് പഠിച്ചിട്ടല്ല എതിർത്തത് ലോകത്തിലെ ഒരു രാജ്യത്തിലും ഇല്ലാത്തൊരു പ്രതിഭാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അതായത് അവനവനറിയാത്തതിനെക്കുറിച്ച് അസന്നിഗ്ധമായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കുക പഠിക്കാത്തത് ഏതാണോ അത് അന്ധവിശ്വാസവും ദുരാചാരവുമാണെന്ന് ഒരു ചളിപ്പും ഒരു വിഷമവും ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെ പ്രഖ്യാപിക്കുക ഇതെങ്ങനെയാണ് സാധിക്കുക പഠിക്കാത്ത ഒന്നിനെക്കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം പറയുക ലോകത്തിൽ ചൈനയിലായാലും റഷ്യയിലാണെങ്കിലും ക്യൂബയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും അവനവൻ അറിയാത്ത വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അതെനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല കാരണം ഞാനത് പഠിച്ചിട്ടില്ല കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരും കേരളത്തിലുള്ള ചിന്തകരെന്ന് പറയുന്നവരും കേരളത്തിലുള്ള പല നേതാക്കന്മാരും അതെല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും എല്ലാ മതത്തിൽപ്പെടുന്നവരും ഏത് പ്രായക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അവനവൻ പഠിക്കാത്ത വിഷയത്തെക്കുറിച്ച് നമുക്ക് അപകർഷതാബോധമുണ്ടാക്കുന്ന വിധത്തിൽ നിഷേധാത്മകമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നാം അഭിപ്രായം പറയുന്നതിന് മുമ്പ് നമ്മളത് പഠിക്കണം പുസ്തകം തുറന്ന് വെച്ച് ആ രചനകളിൽ എന്ത് സന്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് പഠിക്കണം എന്നിട്ട് അതിലെ നന്മകൾ ഇന്നത്തെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമെങ്കിൽ അത് എടുക്കണം അതിൽ തിന്മകൾ ഉണ്ടെങ്കിൽ ഇത് തിന്മകളാണെന്ന് ചൂണ്ടിക്കാണിച്ച് സമൂഹത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കണം അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് ചേർത്ത് ആ കുറവുകൾ പരിഹരിക്കാൻ സാധിക്കണം ഏറ്റവും കുറഞ്ഞത് അവനവൻ അറിയാത്തതും അവനവൻ പഠിക്കാത്തതും അവനവന് ഒരു തരത്തിലും പരിചയമില്ലാത്തതുമായ ഒന്നിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഒന്നുകിൽ പഠിക്കാൻ അതിനെക്കുറിച്ച് അറിയാൻ അതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കാൻ ശ്രമിക്കുക എനിക്കറിയാത്തതും ഞാൻ പഠിക്കാത്തതും ഞാൻ അംഗീകരിക്കാത്തതുമെല്ലാം അന്ധവിശ്വാസവും ദുരാചാരവുമാണ് എന്ന് പറയരുത് അതാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസവും ആ വീക്ഷണമാണ് യഥാർത്ഥത്തിലെ ദുരാചാരവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വീകരിക്കാനാണെങ്കിലും പഠിച്ചതിന് ശേഷം സ്വീകരിക്കുക നിഷേധിച്ച് തിരസ്കരിക്കാനാണെങ്കിലും അത് പഠിച്ചതിന് ശേഷം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ പിതൃകർമ്മം നടത്തുന്നത് ഞാൻ അവരോടെല്ലാം പറയാറുണ്ട് ഇത് നിങ്ങളെല്ലാവരോട് ചോദിക്കുന്നത് പോലെ മരിച്ച അച്ഛന് ഞാൻ കൊടുക്കുന്ന പിണ്ടം ലഭിക്കുമോ മരിച്ചുപോയവർക്ക് ലഭിക്കുമോ ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല എന്താ കാരണം അവർക്ക് വേണ്ടി നമ്മൾ സംതൃപ്തിയോടെ സമർപ്പിക്കുന്നു എന്നേ പറയുന്നുള്ളൂ സമർപ്പയാമി എന്നേ പറയുന്നുള്ളൂ ഈശ്വരന് സമർപ്പിക്കാം ആചാര്യന്മാർക്ക് സമർപ്പിക്കാം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് റീത്ത് വയ്ക്കാം സ്വാതന്ത്ര്യ ദിനത്തിൽ അവരെ സ്മരിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്യാം അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിലും സമാധി ദിനത്തിലും മരണദിവസവും അദ്ദേഹത്തിൻ്റെ ആ പ്രദേശത്ത് ചെന്ന് നമ്മൾ റീത്ത് വെച്ച് അഖണ്ഡനാമ ജപിക്കുന്നത് പോലെ സമൂഹ പ്രാർത്ഥന നടത്താറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഗാന്ധി ജയന്തിക്കും ഗാന്ധിജിയുടെ ആ വീരമൃത്യു ദിവസ മൃത്യു വരിച്ച ദിവസവും ഗാന്ധിജിക്ക് വേണ്ടി ചെയ്യുന്നത് ഗാന്ധിജിക്ക് കിട്ടുന്നുണ്ടോ മരിച്ചവരുടെ ശരീരത്തിൽ വെക്കുന്ന റീത്ത് മരിച്ചവർ കൊണ്ടുപോകുന്നുണ്ടോ സ്വാതന്ത്ര്യ ദിനത്തിന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അർപ്പിക്കുന്ന പുഷ്പചക്രം അവർ വന്നെടുത്തുകൊണ്ട് പോകുന്നുണ്ടോ നമ്മൾ എത്ര ആചാരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ എല്ലാം നമ്മളുടെ രാഷ്ട്രപതി മുതൽക്ക് പ്രധാനമന്ത്രി മുതൽക്ക് അതാത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരും അതിന് താഴെയുള്ളവരും ജില്ലാടിസ്ഥാനത്തിൽ വരെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് റീത്തും പുഷ്പചക്രവും പുഷ്പാർച്ചനയും നടത്താറുണ്ട് പാർലമെൻറ്റിനകത്ത് മരിച്ചുപോയ ഒത്തിരി നേതാക്കന്മാർ ജനിച്ച കാലയളവിൽ അല്ലെങ്കിൽ മരിച്ച ദിവസത്തിൽ അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്താറുണ്ട് എന്താ അതിൻ്റെ അർത്ഥം അവർക്ക് ലഭിക്കുന്നു എന്ന അല്ല അവിടെ ഒന്നും നമുക്കില്ലാത്ത സംശയം എന്തുകൊണ്ട് ഈ പിതൃകർമ്മത്തിൽ മാത്രം വന്നു പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല ഒരിക്കലും ഒരു പരിധിക്കപ്പുറം ചിന്തിക്കരുത് എന്ന് നമ്മളുടെ മനസ്സിനെ നമ്മൾ കടിഞ്ഞാണിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിനെതിരെ നമ്മൾ വാദിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ ശരീരം വളരാനായി ഞാൻ ഏതെല്ലാം ചെടികളുടെ ഇല പൂവ് കായ വിത്ത് പഴം ഇതെല്ലാമാണോ കഴിച്ചത് ആ സസ്യങ്ങൾക്ക് ഏതെല്ലാം മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പാല് പോലെയുള്ളത് ഞാൻ കഴിച്ചിട്ടാണോ എൻ്റെ ശരീരം വളർന്നത് അങ്ങനെയുള്ള എല്ലാവർക്കും ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര നേരിട്ട് വന്നും പരോക്ഷമായും എന്നെ സഹായിച്ചവരാരൊക്കെയുണ്ടോ അവർക്കും മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവജ അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്കെല്ലാവർക്കും അച്ഛൻ്റെ വംശത്തിൽ പൂർവീകരായിട്ട് ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും ഈ ദിവസം ഞാൻ അല്പം ചോറ് വെള്ളം പൂവ് അതുപോലെ തന്നെ തീർത്ഥം ചന്ദനം ഇത് ഞാൻ സമർപ്പിക്കുകയാണ് ഈ സമർപ്പണ ഭാവമാണ് വർഷത്തിലൊരിക്കൽ ഒരു ദിവസം ഒരു മണിക്കൂറിൻ്റെ പകുതി സമയം നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി നമ്മളെ ഈ നിലയിൽ കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് വേണ്ടി സ്മരണ ഉണർത്തിക്കൊണ്ട് നമ്മളത് ചെയ്യുന്നത് അടുത്ത തലമുറ നമ്മളുടെ മക്കൾ ഇത് കാണുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ അച്ഛനായ ഞാൻ അവരുടെ അമ്മ പൂർവീകരായ മുത്തച്ഛനും മുത്തശ്ശിക്കുമെല്ലാം വേണ്ടി എന്തെല്ലാം കർമ്മങ്ങളാണ് വർഷത്തിലൊരിക്കൽ നടത്തുന്നത് ആ കർമ്മബന്ധം എൻ്റെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനോടും അമ്മയോടും കാണിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ മക്കൾ മനസ്സിലാക്കുന്നത് അവർക്കും ഞങ്ങളോടൊരു ബന്ധമുണ്ട് ആ ബന്ധം അവസാന ദിവസത്തിന് മുമ്പും ജീവിതത്തിലെ അവസാന ദിവസത്തിന് ശേഷവും അവരുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി പ്രതീകാത്മകമായി വിവരിച്ചു കൊടുക്കുന്ന ആചാരങ്ങൾ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് എൻ്റെ മക്കൾ എന്നോട് പെരുമാറുന്നത് അത് എൻ്റെ മക്കൾക്ക് ഞാൻ എഴുതി കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല അവർക്ക് പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും അതിനു വേണ്ടിയാണ് പിതൃകർമ്മം നടത്തുന്നത് അതുപോലെയുള്ള ആചാരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ പ്യുവർ ശുദ്ധമായ കെമിസ്ട്രിയോ ഫിസിക്സോ ബയോ കെമിസ്ട്രിയോ കൊണ്ട് സാധിക്കില്ല കുറേ കൂടി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന സാമൂഹിക ശാസ്ത്രവും മനഃശാസ്ത്രവും നരവംശാസ്ത്രവും ധർമ്മശാസ്ത്രവും പഠിക്കണം ആ നാല് വിഷയങ്ങളും പഠിച്ചാൽ നിങ്ങൾ ഏത് പുരോഗമനവാദിയാണെങ്കിലും ഏത് യുക്തിവാദിയാണെങ്കിലും ഏത് ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആണെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ മനസ്സ് മാറാതിരിക്കില്ല കാരണം അവിടെ യുക്തിയുണ്ട് അവിടെ ശാസ്ത്രമുണ്ട് അവിടെ അതേപോലെ തന്നെ ആത്മീയതയുമുണ്ട് അവയെല്ലാം ഈ പിതൃകർമ്മത്തിൽ നമുക്കറിയാൻ സാധിക്കും നമുക്കത് അനുഭവിക്കാനും സാധിക്കും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണില്ലേ റേഡിയോയിലുള്ള വാർത്ത നിങ്ങൾക്ക് അതേപോലെ ടി വിയിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല ടി വിയിലെ വാർത്ത റേഡിയോയിലും കിട്ടില്ല നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്നത് കോഡ്ലെസ് ടെലിഫോണിൽ കിട്ടണമെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ കോഡ്ലെസ്സിൽ ടെലിഫോണിലൂടെ സംസാരിക്കുന്ന റേഡിയോയിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല അതുപോലെ തന്നെ മൈക്രോവേവ് ഉപയോഗിച്ച് പോലീസുകാർ സംസാരിക്കുന്ന സംവിധാനത്തിലൂടെ വരുന്നത് റേഡിയോയിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ടി വിയിലൂടെ കിട്ടണമെങ്കിൽ ടി വി സംവിധാനത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു തരംഗ ദൈർഘ്യത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആ തരംഗ ദൈർഘ്യത്തിലാണ് ടി വിയിലെ തരംഗങ്ങൾ വരിക റേഡിയോയിലൂടെ വരേണ്ടത് ഒരു മറ്റൊരു തരംഗ ദൈർഘ്യത്തിലൂടെയാണ് വരിക മൊബൈൽ ഫോണിലൂടെ വരേണ്ടത് വേറൊരു തരംഗ ദൈർഘ്യത്തിലൂടെയാണ് വരിക കോഡ്ലെസ് ടെലിഫോണിലേക്ക് മെസ്സേജ് പോകുന്നത് മറ്റൊരു തരംഗ ദൈർഘ്യത്തിലാണ് പോലീസുകാരുടെ വയർലെസ്സിലൂടെ ഇൻഫർമേഷൻ പോകുന്നതും വരുന്നതും വേറൊരു വേറൊരു തരംഗ ദൈർഘ്യത്തിലാണ് അപ്പോൾ ഓരോ തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും സന്ദേശം സ്വീകരിക്കാൻ സാധിക്കുന്നതും സന്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നതും അവയുടേതായ ഒരു പ്രത്യേക തരംഗ ദൈർഘ്യമുണ്ട് ആ തരംഗ ദൈർഘ്യത്തിലൂടെ കൊടുത്താൽ മാത്രമേ അവരിൽ നിന്നത് ലഭിക്കുള്ളൂ അവർക്കത് കൊടുക്കാൻ സാധിക്കുള്ളൂ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രത്യേകത എന്ന് എല്ലാവരും അറിയണം പ്രത്യേകിച്ച് അധ്യാപകരറിയണം മാതാപിതാക്കളും അറിയണം എന്താ കാരണം നമ്മൾ ഏതെങ്കിലും അറിവ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഓർമ്മിക്കുക വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന തരംഗ ദൈർഘ്യത്തിലല്ല മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്ക് സന്ദേശം കൊടുക്കുന്ന തരംഗ ദൈർഘ്യത്തിലല്ല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്ന തരംഗ ദൈർഘ്യത്തിലല്ല ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്നവർക്ക് സന്ദേശം കൊടുക്കേണ്ടത് അതുപോലെയുള്ളവർക്ക് രീതിയിലല്ല സാധാരണ പൗരന്മാർക്ക് സന്ദേശം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മാറുന്നതനുസരിച്ച് ഓരോ തട്ടിലുള്ളവർക്ക് ഒരേ സന്ദേശം കൊടുക്കുമ്പോൾ പോലും അതിൻ്റെ തരംഗദൈർഘ്യം വ്യത്യാസം ഉണ്ടാവണം അതായത് ഓരോ വ്യക്തിക്കും അറിവ് സ്വീകരിക്കാൻ സാധിക്കുന്ന വേവ് ലെങ്ത് തരംഗദൈർഘ്യം വ്യത്യാസമുള്ളതായതുകൊണ്ട് നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരംഗ ദൈർഘ്യത്തിലാണ് ആ സന്ദേശം കൊടുക്കേണ്ടത് മക്കളോട് അമ്മമാർ മാതാപിതാക്കൾ സന്ദേശം കൊടുക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരംഗ ദൈർഘ്യത്തിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അവരുടെ ചുറ്റുപാടുകൾ അതെല്ലാം നോക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാൻ അങ്ങനെയാണെങ്കിലേ അവരത് എടുക്കുകയുള്ളൂ അവർക്കത് എടുക്കാൻ സാധിക്കുകയുള്ളൂ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഒരു സാരി കടയിൽ പോകാനൊരു അവസരമുണ്ടായി സാരി വാങ്ങിക്കാനൊന്നും അല്ലാട്ടോ അവിടെ നിന്ന് ഒന്ന് രണ്ട് അഡ്വർടൈസ്മെൻറ്റുകൾ പരസ്യങ്ങൾ സ്വീകരിച്ച് ഒരു സോവനീർ ഇറക്കാൻ വേണ്ടി പോയതാ ഇടവമാസത്തിലാണ് പോയത് ആ കടയുടെ ഉടമസ്ഥൻ ചിങ്ങമാസത്തിൽ ഓണത്തിന് ആവശ്യമായ പട്ടുകളും തുണിത്തരങ്ങളുമെല്ലാം ബോംബെയിലെയും തമിഴ്നാട്ടിലെയും അതുപോലെ ഹൈദരാബാദ് പ്രദേശങ്ങളിലെയും കമ്പനികൾക്ക് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ഏതെല്ലാം സാധനങ്ങൾ എത്രയെല്ലാം വേണം എന്നുള്ളതിന് ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ കടയുടെ ഉടമസ്ഥൻ്റെ മുമ്പിൽ ഞാനിരിക്കുന്നു കാഞ്ചീപുരത്ത് നിന്നൊരാൾ വന്ന് ഒരു പട്ട് ആ പട്ട് നിർമ്മാണ യൂണിറ്റിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം അപ്പോൾ ഈ പട്ട് ഈ കടയുടെ ഉടമസ്ഥൻ്റെ മുമ്പിൽ വെച്ച് ഇതുപോലെ നിങ്ങൾക്ക് ഓണക്കാലത്തേക്ക് എത്രയാണ് പട്ടികൾ വേണ്ടത് അതിൻ്റെ ഓർഡർ വാങ്ങിക്കാൻ അദ്ദേഹം വന്നതാണ് ഈ കടയുടെ ഉടമസ്ഥൻ സാരി നോക്കി അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കാവുന്നതെന്ന് ചോദിച്ചു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് വിൽക്കേണ്ടത് നിങ്ങൾക്ക് ഞാനത് നാലായിരം രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്കത് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കാം പിന്നെ അവരുടെ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അവസാനം ദൂരെ അല്പം ദൂരെ മാറി നിന്നൊരു സാക്ഷിഭാവത്തിൽ ഞാനിരിക്കുകയാണ് കുറേ കഴിഞ്ഞതിന് ശേഷം ആ കടയുടെ ഉടമസ്ഥൻ ഈ സാരി കൊണ്ടുവന്ന വ്യക്തിയോട് പറഞ്ഞു ഈ സാരി എനിക്കിപ്പോൾ വേണം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാണ് ഞാൻ എത്ര രൂപയാണ് തരേണ്ടത് ഉടനെ സാരി കൊണ്ടുവന്ന വ്യക്തി പറഞ്ഞു സാറ് വലിയ ഒരു ഓർഡർ എനിക്ക് തന്ന സ്ഥിതിക്ക് ഈ സാരി സാർ എടുത്തോളൂ മൂവായിരം രൂപ തന്നാൽ മതി അപ്പോൾ വിൽക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് ഇവർക്ക് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നത് നാലായിരം ഇത് കുടുംബത്തിലെ ആവശ്യത്തിനായതുകൊണ്ട് കടയുടെ ഉടമസ്ഥന് മൂവായിരം രൂപയ്ക്ക് കൊടുത്തു അങ്ങനെ മൂവായിരം രൂപയ്ക്ക് കൊടുത്ത സാരി അതിൻ്റെ വിലയായ മൂവായിരം രൂപ കടയുടെ ഉടമസ്ഥൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെയുള്ള ജോലിക്കാരൻ വന്ന് ആ സാരി ഒന്ന് നിവർത്തി ഇത് നിവർത്തി നോക്കിയതിന് ശേഷം പൈസ കൊടുത്താൽ മതി എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ അത് ഒന്ന് വിടർത്തി നിവർത്തി നീട്ടത്തി പിടിച്ചു അപ്പോഴാണ് കണ്ടത് അകത്ത് ഒരു നൂല് വിട്ടുപോയിരിക്കുന്നു വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ വസ്ത്രത്തിൽ ഒരു നൂലില്ല ഏതായാലും ആ കടയുടെ ജോലിക്കാരൻ ഉടമസ്ഥനോട് പറഞ്ഞു ഇതിലൊരു നൂല് കുറവാണ് അതുകൊണ്ട് അതനുസരിച്ചിട്ട് വില കൊടുത്താൽ മതി കടയുടെ ഉടമസ്ഥൻ സാരി ഉണ്ടാക്കി കൊണ്ടുവന്ന വ്യക്തിയോട് ചോദിച്ചു ഇതിലൊരു നൂല് കുറവുണ്ട് എത്ര രൂപയാണ് തരേണ്ടത് അദ്ദേഹം പറഞ്ഞു ശരി സർ രണ്ടായിരം രൂപ തന്നാൽ മതി ഇത് കേട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു വലിയ സന്ദേശം ഉണ്ടായിരുന്നു ആ നൂല് യഥാർത്ഥത്തിൽ ആ നൂലിന് എത്രയാ വില കൂടി വന്നാൽ അഞ്ച് പൈസയോ പത്ത് പൈസയോ ആയിരിക്കും പക്ഷെ ആ ഒരു നൂല് ഇല്ലാതെ വന്നപ്പോൾ ആ സാരിയുടെ വില എത്ര കുറഞ്ഞു മൂവായിരത്തിൽ നിന്ന് രണ്ടായിരം രൂപയായിട്ട് കുറഞ്ഞു അതായത് ഒരു നൂലിൻ്റെ സ്ഥാനത്ത് നൂല് ഉണ്ടായിരിക്കാതെ വന്നപ്പോൾ സാരിയുടെ വില ആയിരം രൂപ കൊണ്ട് കുറഞ്ഞു അത് ഒരു നൂലിൻ്റെ വിലയല്ല ആ സ്ഥാനത്തിൻ്റെ വിലയാണ് നമ്മളും മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ഇതിൽ നിന്ന് നമ്മളെല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് അമ്മയുടെ സ്ഥാനത്ത് സഹോദരൻ്റെ സ്ഥാനത്ത് സഹോദരിയുടെ സ്ഥാനത്ത് മുത്തച്ഛൻ്റെ സ്ഥാനത്ത് മുത്തശ്ശിയുടെ സ്ഥാനത്ത് മാനേജറുടെ സ്ഥാനത്ത് സബോർഡിനേറ്റിൻ്റെ സ്ഥാനത്ത് ഡയറക്ടറുടെ സ്ഥാനത്ത് അധ്യാപകൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലം അതിന് വലിയൊരു വിലയാണുള്ളത് നമ്മളവിടെ ഇല്ല എങ്കിൽ ആ അവിടെ ഇരിക്കാത്തൊരു വ്യക്തിക്ക് അവിടെ ഗ്യാപ്പ് സൃഷ്ടിക്കാത്ത വിടവ് സൃഷ്ടിക്കാത്ത വ്യക്തിക്ക് ഒരിക്കലും അത്രയും വിലയില്ല അത് അഞ്ച് രൂപയുടെയോ പത്ത് രൂപയുടെയോ വിലയേ ഉള്ളൂ പക്ഷേ ഏത് കസേരയിലാണോ നിങ്ങൾ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന കസേരയിൽ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന പദവിയിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിന് മൂല്യത്തകർച്ച വളരെയധികമാണ് അത് നിങ്ങളുടെ മൂല്യമല്ല സ്ഥാനത്തിൻ്റെ മൂല്യമാണ് ആ മൂല്യമാണ് നഷ്ടപ്പെടുമ്പോൾ സാധാരണമാംവിധം സമൂഹത്തിൻ്റെ മൂല്യം സംസ്കാരത്തിൻ്റെ മൂല്യം രാഷ്ട്രത്തിൻ്റെ മൂല്യം ഇല്ലാതെയാകുന്നത് അപ്പോൾ ഒരു തുണിയിലെ നൂലിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ട വ്യക്തി ഇരുന്നില്ല എങ്കിൽ ഇരിക്കുന്ന വ്യക്തി അയാളുടെ ധർമ്മം അനുഷ്ഠിച്ചില്ല എങ്കിൽ ആ സാധനത്തിൻ്റെ മൂല്യത്തകർച്ചയുണ്ടാവും അതുകൊണ്ട് ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നത് ആ വ്യക്തിയുടെ ധർമ്മം ദൗത്യം സ്ഥാനം സമയം അദ്ദേഹം ചെയ്യേണ്ട കർമ്മത്തിൻ്റെ വലിപ്പം ഇതെല്ലാം നോക്കിയിട്ടാണ് ആ സ്ഥാനത്തിനും ആ വ്യക്തിക്കും മൂല്യം നിർണയിക്കുന്നത് ആ വ്യക്തി ചെയ്യേണ്ട ധർമ്മം ചെയ്തില്ല എങ്കിൽ സാരിക്ക് മൂല്യത്തകർച്ച വന്നതുപോലെ സമൂഹത്തിലും വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും മൂല്യ തകർച്ച ഉണ്ടാകുമെന്ന് എപ്പോഴും ഓർമ്മിക്കുക ഞാൻ കെമിസ്ട്രി പഠിക്കാൻ വളരെ താല്പര്യമുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല എന്നാലും ഒരു ചെറിയ സംഭവം ഉണ്ടായി എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ മാസം ആറാം തീയതിയാണ് സംഭവം ഉണ്ടായത് ഒരു ഹോട്ടലിൽ സപ്ലയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ രാവിലെയും വൈകുന്നേരത്തെയും ഷിഫ്റ്റിൽ സപ്ലയറായിട്ട് പോകണം എറണാകുളം എം ജി റോഡിലുള്ള ദ്വാരക ഹോട്ടലിൽ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് എട്ട് മണി വരെ പണിയെടുക്കണം വൈകുന്നേരം നാലരയ്ക്ക് കോളേജിൽ നിന്ന് വന്നാൽ രാത്രി പത്ത് മണി വരെ അവിടെ ജോലി ചെയ്യണം ആഴ്ചയിൽ ഏഴ് ദിവസവും ജോലിയുണ്ട് എൺപത് രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് വേണം ജീവിക്കാൻ അച്ഛന് വേറെ ജോലിയൊന്നുമില്ല അപ്പോൾ ഈ സപ്ലയർ പടി കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്ന് മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ക്ലാസ് മുറിയിൽ അറിയാതെ ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള ക്ലാസ് നല്ല ടീച്ചർ വളരെ ശാന്തമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് എങ്ങനെയാണ് ലാബറട്ടറിയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് അത് വിവരിക്കുന്ന വേളയിൽ ഞാൻ നല്ല സുബോധത്തിലിരിക്കുക അത് കഴിഞ്ഞ് ടീച്ചർ അടുത്ത വിഷയത്തിലേക്ക് കടന്നു ഹൈഡ്രജൻ ബ്രോമൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് അത് വിവരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഞാൻ നല്ല ഉറക്കായി ക്ലാസ്സിൽ എൻ്റെ പ്രൊഫസർ എൻ്റെ മുഖത്തേക്ക് നോക്കി കുറേ നേരം അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഞാൻ നല്ല ഉറക്കത്തിലാണ് അതിനുശേഷം ഒരു ചോദ്യം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ലാബറട്ടറിയിൽ ഹൈഡ്രജൻ ബ്രോമൈഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല അറുപത് പെൺകുട്ടികളുടെയും ഇരുപത് ആൺകുട്ടികളുടെയും മുമ്പിൽ എന്നെ പിടിച്ചൊരു നാൽപ്പത് മിനിറ്റ് നിർത്തി അത് മനസ്സിനകത്തൊരു വലിയ വേദന തോന്നിയ ഒരു ശിക്ഷയായിരുന്നു ഏതായാലും അതിനുശേഷം എല്ലാ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് ഇരിക്കാൻ പറയുന്നതിന് മുമ്പ് എല്ലാ വിദ്യാർത്ഥികളുടെയും മുമ്പിൽ വെച്ചൊരു ശാപവാക്ക് പറഞ്ഞു ഞാൻ സാധാരണ പറയാറുള്ളത് എന്നെ അനുഗ്രഹിച്ചു എന്നാണ് പത്ത് വർഷം കഴിഞ്ഞാലും ഗോപാലകൃഷ്ണൻ കെമിസ്ട്രി പാസ്സാവില്ല എന്നായിരുന്നു ഒരു അനുഗ്രഹവാക്ക് തന്നത് അത് കേട്ട ആ സ്പിരിറ്റോടുകൂടി ഗാലറിയിൽ നിന്നിറങ്ങി വന്ന് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ മുമ്പിൽ എൻ്റെ കൈ വെച്ച് ഞാൻ പറഞ്ഞു ടീച്ചറെ ഈ കെമിസ്ട്രി എന്ന വിഷയത്തിൽ അവസാനത്തെ ഡിഗ്രി ഞാൻ എടുക്കും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രവർത്തിക്കും ഭൂമിയുടെ ഇപ്പുറത്ത് കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ ഞാൻ വരും നാൽപ്പത് വയസ്സിന് മുമ്പ് എന്നിട്ട് ഞാൻ ടീച്ചറോട് വന്ന് എന്നെ ശവിച്ചതിൻ്റെ ആ ഉത്തരം ഞാൻ നൽകാം ടീച്ചർ വളരെ ലാഘവത്തോടു കൂടിയാണ് എൻ്റെ വികാരം എടുത്തത് ടീച്ചർ അതിന് മറുപടി പറഞ്ഞത് അങ്ങനെ ഗോപാലകൃഷ്ണ സാധിച്ചാൽ സൂര്യൻ പടിഞ്ഞാറുദിക്കും എന്നാണ് പറഞ്ഞത് ഏതായാലും അതെൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുക്കാനും നാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കാനും അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലും കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലും പ്രവർത്തിക്കാനും ഇവിടെ നിന്ന് നേരെ ദുബായിൽ ചെന്ന് ആംസ്റ്റർഡാം വഴിക്ക് മിനിയാപോളീസിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ ചെന്ന് തിരിച്ച് മിഷിഗണിൽ ചെന്ന് അപ്പുറത്ത് കൂടെ ടോക്കിയോ വഴിക്ക് സിയോളിൽ ചെന്ന് സിയോളിൽ നിന്ന് സിംഗപ്പൂരിൽ വന്ന് സിംഗപ്പൂരിൽ നിന്ന് കൊളംബോ വഴിക്ക് തിരുവനന്തപുരത്ത് വരാനും എനിക്ക് സാധിച്ചു എന്നും മനസ്സിൽ ഒരു വാശിയായിട്ട് എടുത്ത ആ ആഗ്രഹം സബലീകൃതമായിട്ട് എൻ്റെ ടീച്ചറെ കാണാൻ വേണ്ടി ഞാൻ പോകുന്ന വേളയിൽ ഞാൻ ഇന്നും ആരാധിക്കുന്ന എൻ്റെ അധ്യാപകൻ doctor P S Raman sir പറഞ്ഞു ആ ടീച്ചറോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനോ ഈ ഇങ്ങനെ ഒരു നേട്ടമുണ്ടാക്കി എന്ന് പറയാനോ വേണ്ടി ടീച്ചറിൻ്റെ അടുത്തേക്ക് പോകരുത് ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുഃഖസ്മരണ ഉണർത്തുന്നതായിരിക്കും ആ വരികൾ ഏതായാലും ആ ടീച്ചറെ ഞാൻ ഇന്നും ഓർക്കാറുണ്ട് ഒരിക്കൽ ആ ടീച്ചർ എനിക്ക് ചോറ് വിളമ്പി തന്നു ഞാൻ കഴിച്ച പ്ലേറ്റ് ആ ടീച്ചറാണ് കഴുകിയത് ആ ടീച്ചറുടെ ശാപം അന്ന് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒരു തേൻതുള്ളികൾ പോലും റെക്കോർഡ് ചെയ്യാനുള്ള യോഗ്യത എനിക്കുണ്ടാവില്ല സി എസ് ഐ ആറിലൊരു ശാസ്ത്രജ്ഞനാവാനോ ലോക ഭാരത സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ശാസ്ത്രജ്ഞനെ ഭാരതത്തിൽ ഡീലിറ്റ് കിട്ടിയിട്ടുള്ളൂ അത് വാങ്ങിക്കാൻ സാധിച്ചത് ഞാനാണ് എനിക്കാണ് അത് വാങ്ങിക്കാനോ നല്ല രീതിയിൽ പി എച്ച് ഡിയും പോസ്റ്റ് ഡോക്ടർ ഫെല്ലോയും കാനഡയിലും അമേരിക്കയിലെയും ഗവൺമെൻറ്റിൻ്റെ ക്ഷണമനുസരിച്ച് അവിടേക്ക് പോകാനോ സാധിക്കുമായിരുന്നില്ല എന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ശാപം നൽകിയ ടീച്ചറിൻ്റെ മുഖവും വാക്കുകളുമാണ് എന്നും എന്നും മരണം വരെ ഞാനത് ഓർമ്മിക്കും